വൈശേഷികത്തിൻ്റെ മൂന്ന് നാല് അധ്യായങ്ങളിലൂടെ ജാതിയുടെ ജ്ഞാനം ഒരു ക്ലാസിഫൈഡ് മെറ്റീരിയൽസ് ആണ് ജാതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയുടെ ബന്ധവിവരണം ആത്മത്തിൻ്റെ ആത്മാവിൻ്റെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ബന്ധം ഞാൻ എന്ന അനുഭവം നീ എന്ന അനുഭവം ഇവ തമ്മിലുള്ള ബന്ധം ആധുനിക ശാസ്ത്രം ബ്രെയിനിൽ ഐ വി മീ യു എന്നീ പദങ്ങളോട് ചേർന്ന വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളുണ്ട് എന്ന് തെളിയിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വൈശേഷികാചാര്യനായ കണാദൻ ഞാൻ നീ ബന്ധം പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കാണ് ആധുനിക ശാസ്ത്രം അത് കണ്ടുപിടിച്ചത് ഏതാണ്ട് ഇരുന്നൂറ് ദിവസങ്ങൾക്ക് മുൻപാണ് വ്യക്തിത്വവും ആത്മാവും തമ്മിലുള്ള ബന്ധം ആത്മാവിൻ്റെ ഏകതയ്ക്കും ജീവജാലങ്ങളിലുള്ള സർവ ആത്മചൈതന്യവും ഒന്നാണ് എന്ന് ഉപനിഷത്തുക്കൾ പറയുവാനും കാരണം കാര്യകാരണ ബന്ധം ഓരോ വസ്തുവിൻ്റെയും രൂപത്തിൻ്റെ നിർവചനം സത് എന്നാൽ എന്താണ് എസൻസ് ട്രൂത്ത് ഫാക്ട് ഇവയാണ് സത്ത് എന്ന് കണാദൻ വിവരിക്കുന്നു സത്തിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുവാൻ കാരണം പ്രത്യക്ഷ ജ്ഞാനം എന്നാൽ എന്ത് ഇന്ദ്രിയങ്ങളും വിഷയവും തമ്മിലുള്ള ബന്ധം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളായ കുറിച്ചുള്ള സുദീർഘമായ വിവരണം യോനിജത്തിന്റെ നിത്യത്വവും അയോനിജത്തിന്റെ അനിത്യത്വവുമുള്ള ശരീരങ്ങൾ അവയുടെ ബന്ധം മറ്റൊരർത്ഥത്തിൽ അമീബയും ഹൈഡ്രായും പോലെയുള്ള ജീവജാലങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അനേകം മക്കളുണ്ടാകുന്നു അനേകം ജീവികളുടെ തലമുറകൾ ഉണ്ടാകുന്നു ഒരു കാരണവശാലും അവ ഫെർട്ടിലൈസേഷനിലൂടെ അല്ല ഉണ്ടാകുന്നത് അതേ സ്ഥാനത്ത് യോനിജങ്ങളായവയുടെ സ്പേമും അണ്ടവും തമ്മിൽ ചേർന്ന് ജനിക്കുന്നതിൻ്റെ പ്രത്യേകത അപ്രകാരം അണ്ട ബീജ സംയോഗത്തിലൂടെ ഉണ്ടാവുന്നത് അനിത്യത്വമാണെന്നും അതേ സ്ഥാനത്ത് ശരീരം മയോട്ടിക് എമയോട്ടിക് എന്ന് പറയുന്ന മയോസിസും എമയോസിസുമാണെന്ന് തോന്നുന്നു അപ്രകാരമുള്ള ജീവജാലങ്ങളുടെ ഉത്ഭവത്തിന്റെ വിവരണവും നിത്യത്വവും അനിത്യത്വവും വിവരിച്ച് അയോനിജങ്ങളുടെ പുനർജന്മം എന്നുള്ള വസ്തുതയെക്കുറിച്ചും കണാതൻ വിവരിക്കുന്നു പിന്നെ മൂന്ന് കുറിച്ച് സുഷുപ്താവസ്ഥ സുഷുപ്താവസ്ഥയിൽ ശരീരത്തിൽ നടക്കുന്ന കർമ്മങ്ങൾ heart beating lungs beating blood circulation digestion catabolism anabolism excretion excretory material accumulation ഇവയെല്ലാം നടക്കുന്നതിൻ്റെ വിവരണങ്ങൾ തൃണങ്ങളിൽ പോലും നടക്കുന്ന കർമ്മങ്ങൾ just like the biochemical process which are taking place in the cells of a grass ഈ specifically mention by Kanada rishi Kanada അതുപോലെ തന്നെ അദൃഷ്ടങ്ങളായ കർമ്മത്തിനുദാഹരണം ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കുന്നത് ദൃഷ്ടിക്ക് ഗോചരമാകുന്നതവ അടുക്കുമ്പോൾ മാത്രമാണ് അതേ സ്ഥാനത്ത് കാന്തിക തരംഗങ്ങളെ അദൃശ്യമായ രീതിയിൽ മാത്രമേ പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ ആകർഷണവും കണാദൻ ഉപയോഗിക്കുന്നു സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഭാസ്കരാചാര്യർ രണ്ടാമൻ ആകൃഷ്ടി ശക്തിസ്തു മഹീതയായദ്ഘസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്യ ആകൃഷ്യതേ തത്പതീതി ഭാതി സമേ സമന്താത്വപതത്യയം ഹേ ആകാശത്തിലുള്ള ഖരവസ്തുവിനെ ഭൂമി സ്വന്തം ശക്തി കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്നു അതേ സ്ഥാനത്ത് അപ്രകാരം ആകർഷിക്കപ്പെടുന്നവ ഭൂമിയിൽ വീഴുന്നു എന്നാൽ പരസ്പരം തുല്യശക്തി കൊണ്ട് ആകർഷിക്കപ്പെടുന്ന പ്രപഞ്ചകോളങ്ങൾ എവിടെ പതിക്കാനാണ് എന്ന് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ ഭാസ്കരാചാര്യർ രണ്ടാമൻ എഴുതിയ സിദ്ധാന്ത ശിരോമണിയിലെ വരികൾക്ക് ജന്മം ലഭിക്കുന്നതിന് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കണാഥൻ ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ഭൂമിയുടെ ആകർഷണത്തെക്കുറിച്ചും അഞ്ചാം അധ്യായത്തിൽ വൈശേഷികത്തിൽ വിവരിക്കുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിൽ ആചാരവും അനാചാരവും ആചാരങ്ങൾ അഥവാ സദാചാരങ്ങളുടെ സാധുതയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ആശ്രമധർമ്മങ്ങളുടെയും വിവരണവും നൽകി ശുദ്ധ അശുദ്ധ ഇവയുടെ ബന്ധവും ശ്രദ്ധയുടെ പ്രത്യേകതയും വിവരിക്കുന്നു ഏഴാം അധ്യായത്തിൽ വീണ്ടും പരമാണുവിന്റെ സ്വഭാവം പരമാണുവിന്റെ ഗുണം പരമാണുവിന്റെ നിത്യത്വം ആധുനിക ഫിസിക്സ് വിവരിക്കുന്നത് പോലെ നിത്യത അണുവിന്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം ആധുനിക ശാസ്ത്രം അംഗീകരിച്ചതുപോലെ ഓരോ എലിമെന്റിന്റെയും ആറ്റത്തിന് സൈസിന് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ കണാദൻ അറ്റങ്ങളുടെ സൈസിന്റെ ഷെയ്പ്പിന്റെ വ്യത്യാസത്തെക്കുറിച്ച് വിവരിക്കുന്നു അണുവിന്റെ മഹത്വവും നിത്യപരിണാമവും എന്നാൽ അണുക്കളിലെ ഏകത്വവും ദ്വിത്വവും അണുക്കൾ സംയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തന്മാത്രകളുടെ ഭാവവും ഉത്ഭവവും വിവരിച്ച് അതേ സ്ഥാനത്ത് അണുവും അവിഭാജ്യമായ സ്വഭാവത്തോടു കൂടിയതാണ് എന്ന് വിവരിക്കുന്നു അണു അവിഭാജ്യമാണ് എന്ന് വിവരിക്കുന്ന കണാദന്റെ വരിയിൽ ഒരു പ്രത്യേകതയും കൂടി അദ്ദേഹം പറയുന്നു അണു വീണ്ടും വിഘടിച്ചാൽ അതിൻ്റെ തത് സ്വഭാവം മാറുന്നു അതേ സ്വഭാവത്തോടു കൂടിയ ഒരു വസ്തുവിന്റെ അടിസ്ഥാന ഘടകമാണ് അണു എന്ന് പറയുന്നത് പരമാണുരിതിപ്രോക്ത ജ്ഞാനീനാം ദൃഷ്ടിഗോചര അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം ജ്ഞാനികൾക്ക് മാത്രം ദൃഷ്ടിഗോചരമാകുന്ന ഒന്നാണ് പരമാണു എന്നുള്ളതും അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം ഒരു ദ്രവ്യത്തിന്റെ ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്നുള്ളതും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ ദ്രവ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം വിവരിച്ചതിന് ശേഷം ആത്മാവ് മനസ്സ് വായു അഥവാ ചുറ്റുപാടുകൾ എൻവയോൺമെന്റ് തമ്മിലുള്ള ബന്ധം ഓരോന്നിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വായുവിൻ്റെയും അദൃശ്യതയ്ക്ക് കാരണം ദൃഷ്ടിഗോചരമല്ലാതിരിക്കാൻ കാരണം അവ ദൃഷ്ടിഗോചരമാകുന്നതിന് ആവശ്യമായ ജ്ഞാനത്തിൻ്റെ ലക്ഷണം ദ്രവ്യത്തിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും സാമീപ്യത്തിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനബോധം ദ്രവ്യ ഗുണ കർമ്മജ്ഞാനം ജ്ഞാനം ഒരുമിച്ചോ ക്രമമായോ ആർജിക്കുന്നതിൻ്റെ തത്വം അതുപോലെ ഞാൻ അവൻ ഇവൻ എന്ന ഫീലിംഗ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നെല്ലാം നമ്മൾ പറയുന്നില്ലേ ആ വിവരണങ്ങൾ പിന്നെ മനുഷ്യ ശരീരത്തിലെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വികാര വിചാരങ്ങളുടെ ഭാഗമായ ഇച്ഛ ഇഷ്ടം അനിഷ്ടം ആകർഷണം വികർഷണം സുഖം ദുഃഖം ജ്ഞാനം ബന്ധം ഇവയെക്കുറിച്ച് സുദീർഘമായി പത്താം അധ്യായത്തിൽ വിവരിച്ച് വൈശേഷിക വിവരണം അവസാനിപ്പിക്കുന്നു സാധാരണ ജനതയ്ക്ക് അത്യുജ്വലമായ സൂത്രങ്ങളുടെ ജ്ഞാനം ലഭിക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് എന്നാൽ ഒരു നല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരു സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിനും വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് വൈശേഷിക സിദ്ധാന്തം വൈശേഷിക ദർശനം രചിച്ചിരിക്കുന്നത് ഉദയനാചാര്യൻ്റെ അനവധി കമൻറ്ററീസ് ഉണ്ട് ന്യായവൈശേഷികം അതുപോലെ തന്നെ മറ്റ് അനവധി ആചാര്യന്മാർ എഴുതിയിരിക്കുന്ന പദാർത്ഥ ധർമ്മസംഗ്രഹം ജയനാരായണ ഭട്ടന്റെ കണാദ സൂത്രവൃത്തി ചന്ദ്രകാന്ത ഭട്ടന്റെ വൈശേഷിക ഭാഷ്യം വ്യോമശിഖാചാര്യന്റെ വ്യോമപത്തി ഉദയനാചാര്യന്റെ കിരണാവലി എല്ലാം വൈശേഷികങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് അടുത്ത ദർശനം സാഖ്യമാണ് സംഖ്യ എന്ന പദത്തിൽ നിന്നാണ് സാഖ്യദർശനത്തിന്റെ ഉത്ഭവം ഒന്നാമത്തേത് മൂലപ്രകൃതി രണ്ടാമത്തേത് മഹത് എന്ന പ്രപഞ്ച ചൈതന്യം അഞ്ചെണ്ണം അഹങ്കാരങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് ഭൂതങ്ങൾ അവ പഞ്ചഭൂതം മനസ്സ് പ്രപഞ്ചപുരുഷൻ ഇത്രയും എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി അവയുടെ കർമ്മ ധർമ്മ വിചാര ആചാര വിവരണങ്ങൾ ചേർന്നതാണ് സാഖ്യ ദർശനത്തിൻ്റെ വിഷയ വിവരണം ഇത്രയും കാര്യങ്ങൾ കപില മഹർഷി രചിച്ച സാഖ്യദർശനത്തിലൂടെയുള്ള ആറ് അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ഒന്നാമത്തെ അധ്യായം മോക്ഷമാർഗം ആത്മത്തിൻ്റെയും ദേഹത്തിൻ്റെയും ബന്ധം വൈശേഷിക ദർശനത്തോട് കപില മഹർഷിക്കുള്ള വിയോജിപ്പ് കാര്യകാരണ ബന്ധം ഗതി പ്രകൃതി പുരുഷ സംയോഗം ഏതൊരു സൃഷ്ടിയും നടക്കുമ്പോൾ പ്രകൃതിയുടെ സത്വം പുരുഷന്റെ സത്വം അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുന്നത് പോലെ യോജിക്കണമെന്ന് കപില മഹർഷി സാങ്ക്യദർശനത്തിൽ പറയുന്നു പ്രകൃതിയിലെ തന്നെ സത്വരജസ്തമോ ഗുണങ്ങളുടെ വിവരണം സംഘാതം മൂലം മഹത്ത് മനസ്സ് ഇവ തമ്മിലുള്ള ബന്ധം ഒന്നാം അധ്യായത്തിൽ വിവരിച്ച് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ പ്രകൃതി അഹങ്കാരം പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ് ഇവയുടെ മഹത്വം വിവരിക്കുന്നു ഇവിടെ അഹങ്കാരം എന്ന് പറയുമ്പോൾ പൃഥിവ്യാപ്തേജ വായു അഹങ്കാരാദി മഹതവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ട മണ്ഡലേ എന്ന മഹാസങ്കല്പത്തിന്റെ അഹങ്കാരമാണ് മറ്റൊരർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിരാപോ നലോ വായൂഘം മനോബുദ്ധിരേവച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത അഹം എന്ന ബോധം ഉണ്ടാക്കുന്ന അവയർനെസ് കോൺഷ്യസ്നെസ് മറ്റൊരർത്ഥത്തിൽ സെൽഫ് അവയർനെസ് എന്ന തിയറട്ടിക്കൽ ഫിസിക്സിന്റെ അത്യന്താധുനിക സബ്ജക്റ്റ് മാറ്റർ ആയിട്ടുള്ള ആ കോൺഷ്യസ്നെസ്സും അവയർനെസ്സുമാണ് കപില മഹർഷിയുടെ സാങ്ക്യദർശനത്തിലെ രണ്ട് മൂന്ന് അധ്യായങ്ങളിലൂടെയുള്ള വിവരണത്തിൽ അഹങ്കാരം എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും വിവരിച്ച് അവയുടെ തത്വങ്ങൾ വിവരിച്ച് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും അഹങ്കാരവും മനസ്സും ശരീരത്തിന്റെ ചേതനത്വവും അചേതനത്വവും മൂന്നവസ്ഥകളായ ജാഗ്രത് സ്വപ്ന സുഷുപ്ത അവസ്ഥകളും theoretical and practical scientific knowledge as well as spiritual നോളജിന്റെയും ഇവയെല്ലാം ഉപാസനയിലൂടെ നേടുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധിയുടെയും ആ സിദ്ധിയിലൂടെ നേടുന്ന ശക്തിയുടെയും ആ ശക്തി ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്ന അശക്തിയുടെയും വിവരണം അത്യുജ്വലമായ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ശാസ്ത്ര വിഷയത്തിലൂടെ പോലും ചിന്തിക്കാത്ത വിധത്തിൽ നൽകിയിരിക്കുന്ന കപില മഹർഷിയുടെ ഗ്രന്ഥത്തിന്റെ ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും ആധുനിക ശാസ്ത്രത്തിന്റെയും ജ്ഞാനത്തിന്റെ കാഠിന്യം അഥവാ അഗാധത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു നാല് അഞ്ച് അധ്യായങ്ങളിലൂടെ വിവേകം മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ജീവചൈതന്യത്തിൻ്റെ ഇവയുടെ ശരീരവുമായുള്ള ബന്ധവും ജീവചൈതന്യം മോക്ഷം പ്രാപിക്കുമ്പോൾ ഇവ താനേ ഇല്ലാതാവുന്നത് എപ്രകാരമാണെന്ന വിവരണവും നൽകി മാനുഷിക മൂല്യങ്ങൾ അഥവാ humanity humanitarian approach humanitarian ground എന്നെല്ലാം പറയുന്ന മറ്റ് ജന്തുക്കൾക്കില്ലാത്ത പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾക്കില്ലാത്ത മനുഷ്യന് മാത്രമുള്ള ആ പ്രത്യേക ക്വാളിഫിക്കേഷൻ വിവരിച്ച് മൂലപ്രകൃതി എന്താണെന്നും ഈശ്വരനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നും ധർമ്മം എന്ന അർത്ഥം എന്താണെന്നും അത് മനുഷ്യനിലൂടെ ആചരിക്കപ്പെടേണ്ടത് എപ്രകാരമാണെന്നും അനുഭൂതി എന്താണെന്നും വേദത്തിന്റെ മഹത്വം എന്താണെന്നും പ്രകൃതി പുരുഷ നിത്യത്വം എന്താണെന്നും വിവരിച്ച് അവയ്ക്കും മനുഷ്യ ശരീരത്തിനും ജീവജാലങ്ങൾക്കും തമ്മിലുള്ള ബന്ധമാണ് എന്താണ് എന്നും നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായത്തിലൂടെ കപില മഹർഷി സാങ്ക്യദർശനത്തിലൂടെ വിവരിക്കുന്നു ആറാം അധ്യായത്തിൽ സുഖദുഃഖങ്ങൾ ആത്മാവിനെ സ്പർശിക്കുന്നുണ്ടോ സമശത്രൗച മിത്രേച തദാമാന അപമാനയോഹോ ശീതൗഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത എന്ന് ഭഗവത്ഗീതയിലില്ലേ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ എനകേനചിത് ആ നിന്ദയും സ്തുതിയും മനസ്സിന് വികാരമുണ്ടാക്കരുത് അതുപോലെ തന്നെ വിചാരമുണ്ടാക്കരുത് സുഖദുഃഖങ്ങൾ നിന്റെ ശരീരത്തെ സ്പർശിക്കുന്നുള്ളൂ മനസ്സിനെ ആത്മാവിനെ സ്പർശിക്കുന്നില്ല എന്ന് വിവരിക്കുന്ന ഭഗവത്ഗീതയ്ക്ക് അടിസ്ഥാനം പോലും ഒരു പക്ഷേ ഭഗവത്ഗീതയ്ക്ക് അനവധി കാലത്തിനു ശേഷം രചിക്കപ്പെട്ടിട്ടുള്ള സാങ്ക്യദർശനത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാം മറ്റൊരർത്ഥത്തിൽ സാങ്ക്യദർശനം കപില മഹർഷി രചിക്കുന്നതിന് മുൻപ് തന്നെ കർമ്മമണ്ഡലത്തിൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നു തുടർന്നുള്ള വിവരണങ്ങൾ ആറാം അധ്യായത്തിൽ ആത്മാവിന്റെയും വിവേകത്തിന്റെയും ബന്ധം അവിവേകനാശനത്തിലുള്ള മാർഗം ധ്യാനാവസ്ഥ മനസ്സിന്റെ സ്ഥിതി ആസ്തിത്വം അതിന് തെളിവ് ആത്മജ്ഞാന പ്രാപ്തി എപ്രകാരമാകണമെന്ന വിവരണം സൃഷ്ടിയുടെ മഹത്വം മഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതെല്ലാം വിവരിച്ച് ആറധ്യായങ്ങൾ കപില മഹർഷി സാങ്കേയോഗത്തിൽ അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു തരത്തിലെ ഭാരതീയ ചിന്താധാരയുടെ another branch of knowledge explained such a beautiful way an uncomparable way, unimaginable way, which occurred in this nation during the last 2200 years ago. ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യാൻ ഭാരതീയർക്ക് സാധിച്ചു ഈ സാങ്ക്യദർശനത്തിന് അനവധി ഭാഷ്യങ്ങളുണ്ട് ഗൗഡപാദാചാര്യരുടെ സാങ്ക്യകാരിക വാചസ്പതി മിശ്രന്റെ സാങ്ക്യ തത്വ കൗമുദി വിജ്ഞാന ഭിക്ഷുവിന്റെ സാങ്ക്യ പ്രവചന ഭാഷ്യം എന്നിവയെല്ലാം തന്നെ ഇതിന്റെ കമന്ററിയാണ് അടുത്ത ദർശനം വേദാന്ത ദർശനമാണ് എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പദമാണ് വേദാന്തം വേദ തത്വശാസ്ത്രത്തിൻ്റെ വേദവിജ്ഞാനത്തിൻ്റെ വേദവിജ്ഞാന ഭണ്ഡാരത്തിന്റെ അവസാനം എന്തു പറയുന്നു എന്നുള്ളതാണ് വേദ അന്തം എന്നർത്ഥത്തിലെ വേദാന്ത ദർശനം വേദങ്ങളുടെ കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത് ഉത്തരമീമാംസ എന്നും വേദാന്തത്തെ വിവരിക്കുന്നുണ്ട് വേദവ്യാസൻ രചിച്ച ബ്രഹ്മസൂത്രമാണ് വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം നാല് അധ്യായങ്ങളിലായി അഞ്ഞൂറിൽ പരം സൂത്രങ്ങളിലൂടെ വിവരിക്കുന്നു അതിലൊന്നാം അധ്യായത്തിൽ ബ്രഹ്മദർശനം ബ്രഹ്മാനന്ദം ബ്രഹ്മത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം ബ്രഹ്മത്തിന്റെ ഭാവങ്ങൾ ഇതിനെ മനസ്സിലാക്കാൻ ബ്രഹ്മസങ്കല്പം എന്ന് പറഞ്ഞ് പല സന്യാസിമാരും പറയുന്ന അപ്രാപ്യമായ ചിന്താധാരയിലൂടെ എത്തേണ്ട ഒന്നല്ല ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു നല്ല ഡെഫനിഷനുണ്ട് യക്ഷുഷാണ പശ്യതി ഏന ചക്ഷൂംഷി പശ്യതി കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കണ്ണിനെ കാണിപ്പിക്കുന്നത് യത് ശ്രോത്രേണ നശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത് ചെവിയെ കേൾപ്പിക്കുന്നത് യത് മനസാ നമനുതേ ഏനാഹുർ മനോമതം മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കാത്തത് മനസ്സിനെ മനനം ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത് ഏതാണോ തദൈവ ബ്രഹ്മത്വം വിദ്ധി നയിതം തതിതമുപാസതേ അത് ബ്രഹ്മചൈതന്യമാണ് എന്നാൽ അത് മാത്രമല്ല ബ്രഹ്മചൈതന്യം എന്ന് വിചാരിച്ചു ഉപാസിക്കാൻ പറഞ്ഞവര് completely energetic and having possessing its own direction self guidance ഉള്ള എനർജി കണ്ടന്റ് ആണ് ബ്രഹ്മം എന്ന് വിവരിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം സ്വബോധത്തോടു കൂടിയ ഊർജത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ സർവ്വപ്രവർത്തനവും നടക്കുന്ന ശരീരത്തിലെ ബയോകെമിക്കൽ എനർജി സെൽഫ് ഗൈഡഡ് ആയതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത് അണോരണീയാൻ മഹതോമഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തു അണുവിലും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ ശരീരത്തിലും വർത്തിക്കുന്ന ഏതാണോ ആ ചൈതന്യമാണ് ബ്രഹ്മചൈതന്യം എന്ന് വേദാന്ത ദർശനത്തിൽ വിവരിക്കുന്നു ബ്രഹ്മത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ പഞ്ചഭൂതത്തിലെ അസ്തിത്വം ബ്രഹ്മത്തിൻ്റെ ജ്യോതിസ്വരൂപം എനർജി കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മ വേദങ്ങളിലെ ബ്രഹ്മവിവരണം സ്മൃതികളിലെ വിവരണം ബ്രഹ്മത്തിൻ്റെ മഹത്വം ജീവാത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം കടല് പരബ്രഹ്മത്തിന്റെ ആകൃതിയാണെങ്കിൽ കടലിൽ നിന്നൊരു ബക്കറ്റ് എടു വെള്ളമെടുത്താൽ ആ വെള്ളം ബക്കറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് ജീവാത്മാവാണ് ബക്കറ്റ് പൊട്ടി കടലിലേക്ക് ഒഴിച്ചാൽ അത് പരമാത്മാവിൽ ലയിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള വിവരണം ബ്രഹ്മത്തിന്റെ അന്തര്യാമിത്വം മറ്റൊരർത്ഥത്തിൽ അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖത്വം യജ്ഞത്വം വഷത്കാര ത്വം വിഷ്ണു പുരുഷപ്പര ജീവജാലങ്ങളുടെ ശരീരത്തിൽ നിരന്തരം ധരിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ജീവാത്മ ബ്രഹ്മചൈതന്യം എന്ന വിവരണം പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ബന്ധം ഇവ ഒന്നാം അധ്യായത്തിൽ വിവരിച്ച് കാര്യകാരണ ബന്ധം ബ്രഹ്മത്തിൻ്റെ സർവപ്രാധാന്യത്വം മഹത്വം ഇവയെല്ലാം വിവരിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് പശുപതി ആചാര്യൻ വിവരിച്ചതും ഈശ്വരനെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചതും പഞ്ചഭൂതങ്ങളുമായി ബ്രഹ്മത്തിനുള്ള വിവരണവും രണ്ടാം അധ്യായത്തിൽ നൽകി മൂന്ന് നാല് അധ്യായങ്ങളിലൂടെ സംസ്കാര കർമ്മങ്ങൾ ആചാരങ്ങൾ ശരീരം ആത്മാവ് മരണാനന്തരം ആത്മാവിന്റെ അവസ്ഥ എന്ത് സംഭവിക്കുന്നു എന്ന വിവരണം ബ്രഹ്മവിവരണം പരലോകഗമനം മോക്ഷം കർമ്മജ്ഞാന ബന്ധം ആശ്രമധർമ്മം ആത്മഭാവം ഉപാസന ധ്യാനം ബ്രഹ്മലോകപ്രാപ്തി ഇവയെക്കുറിച്ചെല്ലാം സുദീർഘമായി വിവരിക്കുന്നു ഇവിടെ ഏതാണ്ട് അടിസ്ഥാനമായിട്ടുള്ള ചിന്താധാരയാണ് മൂന്ന് നാല് അധ്യായങ്ങളിലൂടെ വേദവ്യാസൻ ബ്രഹ്മസൂത്രം എന്ന വിവരണത്തിലൂടെ നൽകുന്നത് വേദാന്തത്തെക്കുറിച്ച് അനവധി അനവധി ഭാഷ്യങ്ങളുണ്ട് പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഋഗ്വേദത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാതിസമ്പതത്രയർധ്യാവാ പൃഥിവി ജനയൻ ദേവയേകാഹ വിശ്വം മുഴുവനും കൈകളും വിശ്വം മുഴുവനും കാലുകളും വിശ്വ മുഴുവൻ മസ്തിഷ്കവുമുള്ള ആ പ്രപഞ്ച ചൈതന്യമാണ് ധ്യാവാ ജനയൻ ദേവയേക പ്രപഞ്ചത്തിലെ സർവജ്യോതിസ്വരൂപങ്ങളെയും സൃഷ്ടിച്ച ആ ഈശ്വര ചൈതന്യം എന്ന് വിവരിക്കുന്ന വേദത്തിന്റെ വരികൾ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് സൂക്തത്തിലൂടെ വിവരിക്കുന്ന ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കൈകളുമുള്ള ആ പ്രപഞ്ചസ്വരൂപം അതിനെക്കുറിച്ചാണ് ഉത്തരമീമാംസയിലൂടെ വേദവ്യാസൻ വിവരിക്കുന്നത് ആത്മജ്ഞാനത്തിൻ്റെ ആധുനിക ശാസ്ത്രത്തിൻ്റെ അവസാനത്തെ വാക്ക് രണ്ടും ഒരേ ബന്ധത്തിലെത്തുന്നു എന്ന് നാസായിലെ ശാസ്ത്രജ്ഞന്മാരായ പ്രൊഫസർ റിഗ്ഡീനും പ്രൊഫസർ വുൾഫും അമിത് ഗോസ്വാമി എഴുതിയ പുസ്തകത്തിൻ്റെ മുഖവരയിലൂടെ പറയുമ്പോൾ ദ സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന് പറയുന്ന വിശ്വരൂപദർശന യോഗത്തിലൂടെ നന്ദം ന മദ്യം ന പുനസ്തവാദ്യം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ദിവിസൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദോത്തിത ആയിരക്കണക്കിന് സൂര്യന്മാർ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചരൂപത്തെ ഞാൻ കാണുന്നു എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ ആ പ്രപഞ്ചരൂപം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം വിശ്വത്തിന്റെ ആകൃതിയും ആകാശത്തിന്റെ വലിപ്പവുമുള്ള പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന വേദവ്യാസന്റെ വരികളാണ് ആ ആധുനിക കൂടി അടിസ്ഥാനത്തോടുകൂടി സർവ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനും കാരണമെന്ന് വേദാന്ത ദർശനം വിവരിക്കുന്ന ആ ദർശനത്തിന്റെ ഉത്ഭവം വേദങ്ങൾ തന്നെയാണ് അതിന്റെ സഞ്ചാരപഥമാകട്ടെ ഉപനിഷത്തുക്കളും ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം ഭൂഷൻ നപാവൃണു സത്യധർമായ ദൃഷ്ടയേ എന്ന് ഈശാവാസി ഉപനിഷത്തിന്റെ വിവരണം യജുർവേദത്തിലെ നാൽപ്പതാം അധ്യായത്തിലെ അവസാനത്തെ അധ്യായമായ ഈശാവാസി ഉപനിഷത്തിൽ നൽകിയിരിക്കുന്ന വിവരണവും സ്വർണ്ണ നിറത്തിലുള്ള പാത്രത്താൽ മൂടപ്പെട്ടിരിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തെ കാണുവാൻ വേണ്ടി ആ മൂടിയെടുത്ത് മാറ്റുക തേജോ യത്തേ രൂപം കല്യാണവമം തത്തേ പശ്യാമി യോവാസോ പുരുഷസ്വാമസ്മി ആ തേജോമയമായ പ്രപഞ്ചരൂപത്തെ ഞാനിതാ കാണുന്നു എന്ന് പറയുന്ന ആ പ്രപഞ്ചരൂപത്തെക്കുറിച്ചുള്ള ദർശനമാണ് വേദാന്ത ദർശനത്തിന്റെ ശാസ്ത്രീയത എന്ന് കൂടി അറിയുമ്പോൾ വേദവ്യാസന്റെ മാത്രമല്ല ഭാരതീയ ചിന്താധാരകൾക്കടിസ്ഥാനമായ വേദങ്ങൾ വ്യസിച്ച ആ വേദവ്യാസന്റെയും ചിന്താധാരയുടെയും മഹത്വം അതിൻ്റെ തലമുറകളുടെ ഓരോ കണ്ണിയായ നാം ആ പൈതൃകത്തിൻ്റെ അവകാശികളാണെന്ന ബോധം കൂടി സൃഷ്ടിക്കുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് അഥവാ മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ലോകത്തിൽ നാം അതിൻ്റെ പൈതൃക ധന്യസ്മരണകളുടെ അറിവിന്റെ വാഹകരാണ് എന്നറിയണം അവസാനത്തെ ദർശനം പല അഭിപ്രായങ്ങളുമുണ്ട് പൂർവമീമാംസയാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ ഉത്തരമീമാംസയും പൂർവമീമാംസയും രണ്ട് ശാഖകളായി തിരിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ദ്വൈതാദ്വൈത ദർശനത്തെ കുറിച്ച് ഏകദേശ രൂപം നൽകി ഷഡ്ദർശനങ്ങളുടെ വിവരണം അവസാനിക്കാം പ്രപഞ്ചത്തിൻ്റെ ആസ്തിത്വത്തിലെ പ്രപഞ്ച ചൈതന്യമായ ആ പരമചൈതന്യത്തെ ജീവാത്മചൈതന്യവുമായി ചൈതന്യവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയല്ലാതെ രണ്ടും ഒന്നായിട്ട് കാണുക അസാധ്യമാണ് എന്ന് വിവരിക്കുന്നവരുണ്ട് എപ്രകാരം അനന്തമായ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന വായു ഒരു ബലൂണിനകത്തെടുത്താൽ ബലൂൺ അന്തരീക്ഷമാകുന്നില്ല അന്തരീക്ഷത്തിലെ ഒരംശം വായു ബലൂണിനകത്ത് വർത്തിക്കുന്നു എന്ന് മാത്രം അന്തരീക്ഷം എന്നുള്ളത് തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത മഹാസാഗരം ബലൂൺ എന്ന് പറയുന്നത് മൊത്തം വോളിയം അളക്കാൻ സാധിക്കുന്ന ചെറിയൊരു വസ്തു അപ്രകാരം മറ്റൊരുദാഹരണം ഒരു കുടത്തിൽ കടലിൽ നിന്ന് വെള്ളമെടുത്താൽ കുടം ഒരിക്കലും കടലാകുന്നില്ല കടല് ഒരിക്കലും കുടവുമാകുന്നില്ല കടല് കടലും കുടം കുടവുമാണ് കടലിലെ ജലവും കുടത്തിലെ ജലവും ഒന്നാകുന്നത് പോലെ അദ്വൈതികൾ പറയുന്നു പ്രപഞ്ചത്തിൽ നിന്ന് അണ്ടബീജ സംയോഗ സമയത്ത് അതിനകത്ത് പ്രവേശിച്ച ആ ആത്മചൈതന്യം പ്രപഞ്ച ചൈതന്യം തന്നെയാണ് അദ്വൈതമാണ് രണ്ടല്ലാത്തതാണ് ദ്വൈതികൾ പറയുന്നു പ്രപഞ്ചത്തിൽ നിന്ന് ഒരിറ്റ് ചൈതന്യം ജീവാത്മാവിൻ്റെ രൂപത്തിൽ ശരീരത്തിലേക്ക് വന്നു പക്ഷേ ആ ശരീരം ഒരു കാരണവശാലും പ്രപഞ്ച ചൈതന്യ പ്രപഞ്ചമാകുന്നില്ല പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അംശമേ ആകുന്നുള്ളൂ അപ്രകാരം ദ്വൈത ദർശനവും അദ്വൈത ദർശനവും ഫിലോസഫിക്കൽ ഔട്ട്ലുക്കിലെ വിഷനിലെ എക്സ്പ്ലനേഷനിലെ അപ്രോച്ചിലെ വ്യത്യാസം മാത്രമേയുള്ളൂ അടിസ്ഥാനപരമായി പ്രപഞ്ച ചൈതന്യം എന്ന പരമാത്മ ചൈതന്യത്തിൻ്റെ അസ്തിത്വവും ഒരു ജീവാത്മ ചൈതന്യം എന്ന ശരീരത്തിനകത്തെ ഒരു തുള്ളി പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അസ്തിത്വവും രണ്ടുപേരും അംഗീകരിക്കുന്നു ഒരാള് അദ്വൈതികൾ പറയുന്നു രണ്ടും ഒന്നാണ് എന്ന് ദ്വൈതികൾ പറയുന്നു രണ്ടിൻ്റെയും എസൻസ് ഒന്നാണ് എങ്കിലും രണ്ടും രണ്ടാണ് കാരണം കുടം കടലാകുന്നില്ല ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് എക്സാക്സിസും വൈയാക്സിസും ഇസഡ് ആക്സിസും ഇൻഫിനിറ്റി കൊടുത്താലേ പ്രപഞ്ചമാവുകയുള്ളൂ ഇൻഫിനിറ്റി കൊടുക്കാത്തയിടത്തോളം കാലം ഞാൻ ഞാൻ മാത്രം നിങ്ങൾ നിങ്ങൾ മാത്രം നിങ്ങൾ പ്രപഞ്ചമാണെന്ന് പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഒരു പരിധി വരെയും അംഗീകരിക്കാൻ സാധിക്കുന്നത് ഇതം ശരീരം തു കൗന്തേയാ ഈ ശരീരം ആത്മചൈതന്യം വർത്തിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരംശം വർത്തിക്കുന്ന ക്ഷേത്രമാണ് അഹം ബ്രഹ്മാസ്മി ഈ ചൈതന്യത്തെ ബ്രഹ്മചൈതന്യത്തിന്റെ അംശമായിട്ടെടുക്കാം തത്വമസി ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരംശം നിന്നിലുമുണ്ടെന്ന് അംഗീകരിക്കാം ആത്മാ ബ്രഹ്മ ഈ ആത്മചൈതന്യം പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാം പ്രജ്ഞാനം ബ്രഹ്മ നമ്മിലുള്ള അറിവ് ഉള്ളയിടത്തോളം കാലം ആ അറിവുണ്ടായിരിക്കും അതും ബ്രഹ്മമാണെന്ന് അംഗീകരിക്കാം പക്ഷേ പ്രപഞ്ചം മനുഷ്യനാണെന്ന് അംഗീകരിക്കുന്നില്ല എന്ന് ദ്വൈതികളും രണ്ടും ഒന്നാണെന്ന് അംഗീകരിക്കണമെന്ന് അദ്വൈതികളും പറയുന്നതോടുകൂടി ഭാരതീയ ദർശനത്തിൻ്റെ അത്യുജ്വലമായ ആ വിവരണം സംഗ്രഹരൂപത്തിൽ ഇവിടെ കഴിഞ്ഞു Indian institute of scientific heritage ഈ പതിനഞ്ച് പ്രഭാഷണ പരമ്പരയിലൂടെ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം ഭാരതീയ ചിന്താധാര അറിയാനും അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഉപരിപ്ലവമായിട്ടെങ്കിലും മനസ്സിലാക്കാനും ആഗ്രഹമുള്ള കോടാന കോടി ജനതതിയുണ്ട് അവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരുന്നു അവരെ ഒന്ന് അറിയിക്കണ്ടേ ഈ മാപ്പിലൂടെ അതിമഹത്തായ പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ ചിന്താധാരയിൽ ശാസ്ത്രീയമെന്നോ ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കാൻ സാധിക്കുമെന്നോ ശാസ്ത്രീയമല്ലെന്നോ വിവരിക്കാൻ ഉള്ള വിഷയങ്ങൾ ഏതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമാണ് ഈ ഒരു പ്രഭാഷണ പരമ്പര നടത്തിയത് ഭാരതീയ ആത്മീയത ശാസ്ത്രീയമായ ആത്മീയതയാണ് ഭാരതീയ ശാസ്ത്രം ആത്മീയമായ അംശം കലർന്നിരിക്കുന്ന ശാസ്ത്രമാണ് അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും സംഗീതമാണെങ്കിലും ആത്മീയം ആത്മീയത കലരാത്ത ആധുനിക ശാസ്ത്രത്തിന്റെ അസ്തിത്വത്തെ പോലെ വർത്തിക്കുന്നൊരു ശാസ്ത്രം ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടും അതിനകത്തും ആത്മീയതയുണ്ടായിരുന്നു അത് പഠിച്ചവരും പഠിപ്പിച്ചവരും ആത്മീയാചാര്യന്മാരായ ഋഷിവര്യന്മാരായിരുന്നു ശാസ്ത്രീയ വീക്ഷണമുള്ളവരായിരുന്നു അതുകൊണ്ട് താതസ്യ കൂപോയമിതി ബ്രുവാണ് കാപുരുഷ ക്ഷാരജലം വിബന്ധി അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് അതിനകത്തെ ഉപ്പുവെള്ളം കുടിച്ച് അച്ഛനോട് ബഹുമാനിക്കാൻ ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല വിമർശേത ദശേഷേണ യഥേച്ഛസി തഥാകുരു ക്രിട്ടിക്കലി വിമർശനാത്മകമായ പഠനത്തിന് വിധേയമാക്കിയിട്ട് ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ ഭാരതീയ ചിന്താധാരയിലെ എല്ലാ ഗ്രന്ഥങ്ങളും വിശകലനത്തിന് വിധേയമാക്കണം പഠിക്കണം പഠിപ്പിക്കണം ആവശ്യമില്ലാത്തത് കളയണം നന്മകൾ സ്വീകരിക്കണം ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ പഠിക്കണം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാറ്റണം സദാചാരങ്ങളെയും നല്ലവയെയും സ്വീകരിക്കണം അതിനുള്ള യജ്ഞത്തിലാണ് Indian institute of scientific heritage പ്രവർത്തിക്കുന്നത് ആയിരം ദിവസം കൊണ്ട് മൂന്ന് കോടി ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ജഗദീശ്വരനെ പോലെ അനുഗ്രഹിക്കണം കുടുംബാംഗത്തെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിനീത പ്രണാമം